പാണ്ഡുപരിയുക്തം പ്രോത്സാഹനമില്ലായ്മയെന്ന് പരമപുരുഷ സാധനതയും എല്ലാം സംശയിക്കുന്നതിനൊഴുക്കുന്നില്ല ഭക്തിയോഗം മതാനയാസ് സംശയം ഭക്തിയോഗ സിദ്ധരൂപ പരമ പ്രതിപാദ്യ അനുബന്ധിത്വം ദർശനം പരമാത്മാവിലാണ് പ്രത്യേകത അതാണ് ശുദ്ധരൂപ പരമ്പര എന്ന് ശ്രീകൃഷ്ണനായി ആ പരമപ്രതിപാദ്യം എന്ന് വെച്ചാൽ ഗീതാശാസ്ത്രത്തിൽ തത്വം പ്രതിപാദിപ്പിക്കപ്പെടുന്ന തത്വം അത് ശ്രീകൃഷ്ണനാണ് അതിന്റെ അനുബന്ധമാണ് ഭക്തി അത് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ വിഷയമാണ് ഭക്തി സാധിക്കുന്നു സ്വർഗവും മറ്റും സാധ്യമാണ് വിശുദ്ധമാണ് പ്രവൃത്തിയിലൂടെ സാധിക്കുന്നതല്ല പരമാത്മ അതവിടെ ഉണ്ട് നേരത്തെ സനാതനം പരമാത്മാവ് സനാതനമാണ് ആ സനാതന തത്വത്തെ നോട് ഏതെങ്കിലും ഒന്നാണ് ഭക്തി ഭക്തിയോഗം ഇവിടെ വിധേയമായി വരുന്നത് പരമാത്മാവ് സിദ്ധമാണ് എന്നാൽ വിധേയം ഇവിടെയുണ്ട് അതെന്താണ് ഭക്തി അതെങ്ങനെയുള്ള വിധേയം പ്രധാന വിധേയം പ്രധാന വിധേയം കർമ്മയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ജ്ഞാനയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് അഷ്ടാംഗയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാം ഗീതാശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം പ്രധാനമായി വരുന്നത് പ്രധാന വിധേയാംശം ഈ പലതിൽ പ്രധാന വിധേയമായിരിക്കുന്നത് അത് നിഷ്കർഷിക്കുന്നതിന് കൃത്യമായി പറയുന്നതിനുണ്ട് ഭക്തിയോഗം ഭക്തിയോഗമാണ് ഗീതാശാസ്ത്രത്തിലെ മുഖ്യമായ വിഷയം അതാണ് പരമാത്മാനുബന്ധം അതാണ് മുഖ്യമായ ഉപായം ജ്ഞാനങ്ങൾ ജ്ഞാനകർമ്മസാധ്യം ജ്ഞാനകർമാനുഗ്രഹിക്കുന്ന വെച്ചാൽ ജ്ഞാനകർമ്മ സാധ്യമാണ് ഭക്തി ജ്ഞാനം എന്ന് പറയുമ്പോൾ പ്രത്യേകാത്മജ്ഞാനം പരമാത്മശേഷി പരമാത്മാവിന്റെ അംഗമായി പരമാത്മാ ശരീരമായി ജീവാത്മാവിനെ സാക്ഷാത്കരിക്കും അതുകൊണ്ട് പ്രത്യേകാത്മ ധ്യാനം പ്രത്യേകാത്മ സാക്ഷാത്കാരമെല്ലാം ഇവിടെ സംബന്ധിക്കുന്ന കാര്യമില്ല പക്ഷെ അത് അദ്വൈതികൾ പറയുന്ന പോലെയല്ല അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം പര ഏകത്വ സാക്ഷാത്കാരം ഒന്നുകൊണ്ടുള്ള സാക്ഷാത്കാരം ഇവിടെ പറയുന്ന അങ്ങനെയല്ല പരമാത്മശേഷി അതിന്റെ അംഗമായിട്ട് ജീവന അതിനാണ് ഇവിടെ ജ്ഞാനവും പറയുന്നത് അത് പ്രത്യേകാത്മജ്ഞാനമാണ് അതിന് ഉപകരിക്കുന്നതാണ് അഷ്ടാംഗയോഗം കാരണം പ്രത്യേകാത്മാവിനെ ധ്യാനിക്കുക അതിനെ സാക്ഷാത്കരിക്കുക ഈ പ്രക്രിയ അത് യോഗത്തിലൂടെയാണ് സാധിക്കുന്നത് അഷ്ടാംഗ യോഗത്തിലൂടെ അതുകൊണ്ട് യോഗത്തെ ഇവിടെ പൂർണ്ണമായി സ്വീകരിക്കുന്നു ഇത് കൊണ്ട് സാധ്യമാണിത് പറയുന്ന പ്രത്യേകാത്മ സാക്ഷാത്കാരത്തിലൂടെ യോഗ്യനായ ഒരാൾ പിന്നീട് ഭക്തിയോഗത്തെ അനുഷ്ഠിക്കും ഭക്തിയോഗത്തെ അനുഷ്ഠിച്ച് ആണ് പരമപുരുഷാർത്ഥത്തിന് വേണ്ടി പരമപുരുഷാർത്ഥം സിദ്ധിക്കണമെങ്കിൽ എന്ത് വേണം ഭക്തിയോഗം അപ്പോൾ അതിന്റെ ഒരു പ്രധാനമായ ഉപായമാണ് ജ്ഞാനം എന്നൊരു പ്രത്യേകാത്മജ്ഞാനം അപ്പൊ പ്രത്യേകാത്മാവിനെ സാക്ഷാത്കരിച്ചാൽ പരമാത്മ സാക്ഷാത്കാരാകത്തില്ല അദ്വൈതിയൊക്കെ അത് തന്നെയാണ് തത്വമസ്യഹം പരമാത്മ പ്രത്യേകാത്മാവിനെ സാക്ഷാത്കരിച്ചാൽ പരമാത്മ സാക്ഷാത്കാരമാണ് ഇവിടെ അത് നടക്കുന്നത് പ്രത്യേകാത്മാവിനെ സാക്ഷാത്കരിക്കാം അതിനെ ധ്യാനിക്കാം ശ്രുതിയിൽ നിന്നും അതിന്റെ ജ്ഞാനം ഉണ്ടാവും പുരാണങ്ങളിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും ഇവിടെ ഗീതാശാസ്ത്രത്തെ തന്നെ ആദ്യത്തെ ആറ് അധ്യായങ്ങൾ പറയുന്നത് ഈ പ്രത്യേകാത്മജ്ഞാനത്തെ കുറിച്ചാണ് മുഖ്യമായി ഇവിടെ രാമാനുജാചാര്യമനുസരിച്ച് പറയുന്നത് ഇതിൽ നിന്ന് പ്രത്യേകാത്മജ്ഞാനം ഉണ്ടാവും അവിടെ ധ്യാനിക്കേണ്ട രീതികളെ കുറിച്ച് പറയുന്നു അവിടെ യോഗമുണ്ട് കർമ്മത്തെക്കുറിച്ചും പറയുന്നു ആദ്യത്തെ ആറ് കർമ്മം എന്ന് പറഞ്ഞാൽ നിഷ്കാമം ഈ ജ്ഞാനവും പ്രത്യേകാത്മ ജ്ഞാനവും നിഷ്കാമ കർമ്മത്തിലൂടെയും സാധ്യമാണ് ഭക്തി എന്ന് പറയുന്നത് അതാണ് അടുത്ത ആറ് അധ്യായങ്ങളിൽ അങ്ങനെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് അവസാനം അധ്യായങ്ങളിൽ പറയുന്നത് പ്രധാന ഈശ്വരൻ പുരുഷൻ തുടങ്ങിയ മറ്റു വിഷയങ്ങൾ കാര്യം പ്രകൃതി തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് അവസാനത്തെ ആറധ്യായത്തിൽ ആദ്യത്തെ ആരധ്യായത്തിൽ പറയുന്നത് കർമ്മവും ജ്ഞാനവും മധ്യത്തിൽ പറയുന്നത് ഭക്തി ഇതിനെ വിശദീകരിക്കും ജ്ഞാനകർമ്മ സാധ്യമാണല്ലോ അതിന്റെ ഉപായമാണ് ഭക്തിയുടെ ഉപായമാണ് പ്രത്യേകാതിന് ജ്ഞാനം ഇഷ്ടാമകർമ്മം ഇതിന് സമുച്ചയായി പറ്റുന്ന നിരസ്സാഹ അദ്വൈതികൾ തന്നെ നിരന്തരം ഗീതയ ഭാഷയിൽ ഭാഷകാരൻ ഒരുപാട് സമയം ചെലവഴിച്ചത് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നതിന് ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയത്തെ അംഗീകരിക്കുന്നു എന്നുവെച്ചാൽ പ്രത്യേകാത്മജ്ഞാനവും നിഷ്കാമകർമ്മവും പ്രത്യേകാത്മജ്ഞാനത്തോടുകൂടിയ നിഷ്കാമകർമ്മം സമ്മതമാണ് ഇവിടെ അദ്വൈതത്തിനൊരു സമ്മതമാണ് ഇവിടെ ഒരു കാരണവശാലും ഭാഷകാരൻ ജ്ഞാനവും കർമ്മവും കൂട്ടിച്ചേർക്കാന്ന് അപ്പോൾ രാമാനുജ ഭാഷയത്തിൽ അതല്ല പറയുന്നത് ജ്ഞാനവും കർമ്മവും ആകാം പക്ഷെ അത് ജ്ഞാനം പ്രത്യേകാത്മ ജ്ഞാനമാണ് അത് ഭക്തിയല്ല ഭക്തി രൂപത്തിലുള്ള ജ്ഞാനമാണ് ആ പ്രത്യേകാത്മ ജ്ഞാനത്തോടുകൂടി എന്ത് ചെയ്യാം യോഗാനുഷ്ഠാനമാകാം കർമ്മമാകാം കർമ്മനിഷ്ഠ എന്ന് പറയുന്നത് നിശ്ചിത സ്ഥിതി നിഷ്ഠ നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഫലപര്യന്ത അനുഷ്ഠാനം ഏതെങ്കിലും ഒരു കാര്യത്തെ അതിന്റെ ഫലം ഉണ്ടാകുന്നതുവരെ നിരന്തരമായി അനുഷ്ഠിക്കുന്നതിനാണ് നിഷ്ഠാനം ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അപ്പൊ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് പ്രത്യേകാത്മ ജ്ഞാനനിഷ്ഠ ഭക്തിയിലെത്തുന്നത് വരെ കർമ്മനിഷ്ഠ യോഗനിഷ്ഠ ഇതെല്ലാം ഒരുമിച്ചാണ് ഇവിടെ സമുച്ചയത്തിന് ദോഷമൊന്നും പക്ഷേ ഭക്തിയുമായിട്ട് ഒന്നിന്റെ സമുച്ചയം പാടില്ല ഭക്തി സ്വതന്ത്രമാണ് പരമപുരുഷാർത്ഥം ഭക്തി പറയുന്നത് ഭക്തിയോട് മാത്രമേ സാധിക്കൂ അവിടെ മറ്റൊന്നും ചേർക്കാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ എന്താണ് സമുച്ചയായ ഭക്ഷണം നിരസിക്കാന്ന് ഭക്തിയോടുകൂടി ഒന്ന് സംശയിക്കാൻ പാടില്ല അപ്പൊ ഈ ആത്മബോധത്തോടുകൂടിയ കർമാനുഷ്ഠാനം ഇത് ശങ്കരാചാര്യക്ക് സമ്മതമുള്ള കാര്യമാണ് ഇതായിട്ട് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ആത്മബോധം ഉണ്ടായാൽ കർമ്മം അവിടെ അവസാനിക്കുന്നു രാമാനുചാര്യർ പറയുന്നത് എന്താണ് കർമ്മയോഗം ആത്മബോധത്തോടുകൂടി ചെയ്യും അപ്പോ നമ്മൾ ഗീത ചർച്ച ചെയ്യുമ്പോൾ ഈ ആത്മബോധത്തോടുകൂടിയുള്ള കർമാനുഷ്ഠാനത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അത് രാമാനുജ ഭാഷത്തിൽ നിന്നാണ് ചാന്ദ്രഭാഷത്തിൽ നിന്നാണ് രാമാനുജാചാര്യരുടെ അപ്പൊ അതിന് എന്താ ദോഷം ദോഷം എവിടെ ആ അവിടേക്ക് ആത്മബോധത്തിൽ വ്യത്യാസം അവിടെ ആത്മബോധം എന്ന് പറയുമ്പോൾ ഏകത്വജ്ഞാനം ഇവിടെ എന്ന് പറയുന്നത് പ്രത്യേകാത്മജ്ഞാനം പരമാത്മശേഷിയായ ആത്മാവിനെ അറിയുക അങ്ങനെ അറിയുക അത് പരമാത്മാവല്ല പരമാത്മാവിന്റെ ഒരു അംഗം അങ്ങനെ അറിയുക ഏ ഉം എന്ന് പറയുന്നത് എന്താണ് കർമ്മയോഗം എന്ന് പറയുന്ന അജ്ഞാനിക്കാണ് അവിടെ ശേഷിക്കുന്നൊന്നും അംഗീകരിക്കത്തില്ല എന്താണ് അവിടെ ഇവിടെ പറയുന്നത് എന്താണ് കർമ്മയോഗം എന്ന് വെച്ചാൽ പരമാത്മാവ് തന്റെ കർമ്മങ്ങളെ സമർപ്പിക്കുക അതാണ് കർമ്മയോഗം ഭാഷകാരൻ പറയുന്ന എന്താണ് ഭേദബുദ്ധിയോടുകൂടി ഈശ്വരനെ ആരാധിക്കുക അങ്ങനെ ആരാധിക്കുന്ന അജ്ഞൻ അജ്ഞനാണ് കർമ്മയോഗം അല്ല തത്വജ്ഞാനിന്റെ കർമ്മയോഗം ഭാഷകാരൻ അംഗീകരിക്കുന്നത് ഇവിടെ പറയുന്നത് പ്രത്യേകാത്മജ്ഞാനം അത് തത്വജ്ഞാനമാണ് അവിടെ അജ്ഞാനമൊന്നുമല്ല പറയുന്നത് അപ്പോ ആ ജ്ഞാനത്തോടൊപ്പം എന്ത് ചെയ്യാം ഇവിടെയും പറയുന്നുണ്ട് കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി വരുമ്പോഴാണ് ഈ പ്രത്യേകാത്മജ്ഞാനം വരുന്നത് പക്ഷെ പ്രത്യേകാത്മ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രുതിയിൽ നിന്നുണ്ടാവും അല്ലെങ്കിൽ പ്രാണങ്ങളിൽ നിന്നും ഗീതയിൽ നിന്നുണ്ടാവും ആ ജ്ഞാനത്തിന്റെ ഇതിലേക്ക് പോകണമെങ്കിൽ ചിത്തശുദ്ധി വേണം അപ്പോ സാക്ഷാത്കാരത്തിന് വേണ്ടി ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും ചെയ്യാം ജ്ഞാനം ജ്ഞാനത്തിന്റെ അനുസ്മൃതിയും അതിന്റെ വരുന്ന ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് അതുമാണ് സാക്ഷാത്കാരം വെച്ചാൽ ആരാണെന്ന് ചെയ്യും അപരോക്ഷമായി അറിയുന്നത് പ്രത്യക്ഷമായി അത് യോഗം ചിത്തശുദ്ധി യോഗം കൊണ്ട് സാധിക്കും പ്രത്യേകാത്മാവിന് സ്വരൂപമുണ്ടല്ലോ പക്ഷെ അതിനെ സ്വതന്ത്രമായി അറിയാൻ പറ്റില്ല പരമാത്മാവിന്റെ അംഗമായിട്ട് അതിനറിയാൻ പറ്റും അതുകൊണ്ട് കർമ്മയോഗം അജ്ഞാനിക്കാണെങ്കിൽ അവിടെ എന്തുകൊണ്ട് ജീവാത്മ ബോധത്തോടുകൂടി കർമ്മയോഗം ചെയ്തു അത് നമ്മൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇതാണ് നമുക്ക് ശാങ്കര മാത്രം ഉപയോഗിച്ചിട്ട് ഗീത സത്യസന്ധമായി വിശദീകരിക്കാൻ പറ്റും വലിയ പ്രയാസം ശാങ്കരഭാഷ്യം മാത്രമായിട്ട് ഗീതയിൽ തൊടാതെ നമുക്ക് വിശദീകരിക്കാം സത്യസന്ധമായി ഗീത ഗീത അതിനെ കൂടി ചേർന്ന് വിശദീകരിക്കാമെന്ന് എനിക്ക് പ്രയാസം ഭാഷ്യം സ്വതന്ത്രമാണ് ഭാഷ്യത്തെ നമുക്ക് സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുന്നതിന് കുഴപ്പമില്ല ഗീതയുമായി പലയിടത്തും അതിനെ ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് സത്യസന്ധമായി ചെയ്യാൻ പറ്റും ഗീത പഠിപ്പിക്കുന്നവരല്ല മിക്കവാറുപേരും ഒരു ഗീത എടുത്തു വെച്ചിട്ട് അദ്വൈതമാണ് പ്രസംഗിക്കുന്നത് അവർക്ക് തോന്നിയ അദ്വൈതം ഏതെങ്കിലും സംശയാത്മക സംശയവും മറ്റുകൂടെ നിഷേധിച്ചു ഭക്തിയോടുകൂടി ഒന്നിനെ സംശയിക്കാൻ നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ അതിന്റെ അനുഷ്ഠാന കാലത്തിൽ അത് മാറണം അതാണ് സംശയം പാടില്ല അത് ഭക്തി എന്ന് പറയുന്നത് തികച്ചും വൈദികമാണ് വേദത്തിൽ പറയുന്ന ഭൂമവിദ്യ ശാന്തി വിദ്യ ദഹരവിദ്യ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ഉപാസനകൾ ഇതിനാണ് ഭക്തി എന്ന് പറയുന്നത് പിന്നെ അതിന് വരുന്ന വേദങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം വൈരാഗ്യസ്യ സംഗ്രഹ ശ്ലോകെ പുനരുക്തസ്യാവി നിഷ്ഠാദ്വയ അനുപ്രവിഷ്ടത്വ അനുക്തി ഇവിടെ ജ്ഞാനകർമാനുഗ്രഹീതം അവിടെ വൈരാഗ്യത്തെ പറഞ്ഞില്ല വൈരാഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്തി അത് ഇവിടെ പറയുന്നത് സ്വകർമ്മജ്ഞാന വൈരാഗ്യ സത്യഭക്തിയിലെന്ന് പറയുന്നത് നാരായണ പരബ്രഹ്മ വിലാസത്തെ സ്വീകരിക്കുക രാമാനുജാചാര്യൻ പറഞ്ഞാണ് സുധർമ്മജ്ഞാന വൈരാഗ്യം സാധ്യത ഭക്തി സ്വധർമ്മം ജ്ഞാനം വൈരാഗ്യം മൂന്ന് കൊണ്ടാണ് ഭക്തി നേടേണ്ടത് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സംശയിക്കില്ല തത്പരം കൃഷ്ണശാലയിലെ ഗുണവൈദ്യം ഇതിനാണ് ഭക്തി എന്ന് പറയുന്നത് ജയോഗ സൂത്രത്തിൽ പറയുന്ന അതേ വൈരാഗ്യം യോഗസൂത്രത്തിൽ പറയുന്ന അതേ വൈരാഗ്യം തന്നെ അവിടെ സ്വീകരിക്കുന്നത് തത്പരം കൃഷ്ണശാലയിലെ ഗുണവൈദ്യം ചർച്ച ചെയ്തത് ആ വൈരാഗ്യത്തെ ഇവിടെ പറഞ്ഞു ഇവിടെ രണ്ടേ പറഞ്ഞുള്ളൂ ജ്ഞാന കർമ്മ അതവിടെ പോയി പറയുന്നത് അതിവിടെ അന്തർഭവിച്ചിട്ടുണ്ട് അതുകൂടെ മനസ്സിലാക്കും അതാണ് വൈരാഗ്യസ്യ സംഗ്രഹശ്ലോകെ പൃഥക് അവിടെ മൂന്നും പ്രത്യേകം പറയും ജ്ഞാനം കർമ്മം വൈരാഗ്യം നിഷ്ഠ അനുപ്രവിഷ്ട ഈ രണ്ട് നിഷ്ഠകൾ ജ്ഞാന നിഷ്ഠ കർമ്മ ഫലപ്രാപ്തി വരെ ഒരു അനുഷ്ഠാനം തുടരുന്നതിനൊരു നിഷ്ഠാന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ ജ്ഞാനനിഷ്ഠ കർമ്മനിഷ്ഠ എന്നൊക്കെ പറയുന്നു ഫലപ്രാപ്തി വരെ അനുഷ്ഠാനം തുടർന്നുകൊണ്ടേ അപ്പൊ ജ്ഞാനത്തെ സംബന്ധിച്ചോ അങ്ങനെ തന്നെ കർമ്മത്തെ സംബന്ധിച്ചോ അങ്ങനെ അതിന്റെ ഫലം പറയുന്നതാണ് ഭക്തി അങ്ങനെയുള്ള ഈ രണ്ട് നിഷ്ഠ അനുഭവിക്കുക അതുകൊണ്ട് അതിവിടെ പറഞ്ഞില്ല കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളും ഏവം ഉപായ ഉഭയാത്മക ശാസ്ത്ര പ്രതിപാദ്യം ഇത് സംഗ്രഹ ശ്ലോക താത്പര്യം അപ്പോ ഉപായം ഉപേയം ഉപായം എന്ന് വെച്ചാൽ മാർഗം ഉപേയം എന്ന് വെച്ചാൽ പ്രാപിക്കേണ്ടത് ജ്ഞാനകർമ്മങ്ങൾ ഉപായമായി എടുത്തു കഴിഞ്ഞാൽ ഭക്തി ഉപേയമായി ഭക്തി ഉപായമായി എടുത്തു കഴിഞ്ഞാൽ പരമപുരുഷാർത്ഥം ഉപേയമായി അതിനുള്ള പറഞ്ഞു മോക്ഷസാധനതയാ ഏകാന്ത ഉചിതം ഭക്തിയോഗം ഇനി പറ്റുന്ന ഉപാസനസ്യ സർവാധീന ബ്രഹ്മപ്രാപ്തിയാദി സാധനത്വം വാക്യാർത്ഥജ്ഞാനം മാത്രസ്യ മോക്ഷസാധനത്തിന്റെ വകന്ത പ്രത്യക്താണ് ഇവിടെ ശങ്കരാചാര്യരെ നിഷേധിക്കുന്നു അദ്ദേഹം എന്താ പറയുന്നത് കാര്യം ബ്രഹ്മത്തെ ഉപാസിക്കണം പരബ്രഹ്മത്തെ അറിയണം പരബ്രഹ്മത്തെ അറിയുക എന്ന് വെച്ചാൽ ആ അറിവുകൊണ്ടാണ് മുക്തി ആ അറിവിന് എന്താ ഉപായം ഒരേ ഒരു ഉപായമുള്ളൂ ഉപനിഷത്ത് ഉപനിഷത്ത് ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അതാണ് അതിന്റെ ഉപായം ഇതാണ് ശങ്കരാചാര്യ ഉപായം അതൊക്കെ നിഷേധിക്കും ഇവിടെ എന്താണ് പരബ്രഹ്മം അപരബ്രഹ്മം അങ്ങനെ രണ്ട് ബ്രഹ്മമില്ല ബ്രഹ്മം ഒന്നേ ഉള്ളൂ അത് ശ്രീമത് നാരായണൻ നാരായണനും മരണം വരെ ഉപാസിക്കണം അത് തന്നെയാണ് ഭക്തി ഉപാസന തന്നെയാണ് ഭക്തി ഉപാസനാരൂപത്തിലുള്ളതാണ് ഭക്തി ചിലടത്ത് അതിന് ജ്ഞാനമെന്നും പറയും ഉപാസനയ്ക്ക് പകരം ജ്ഞാനം എന്ന് പറഞ്ഞാലും അത് മാറ്റമൊന്നും അതുകൊണ്ട് ബാക്കി പറയുന്നതൊന്നും ശരിയല്ല പിന്നെ അപരം ബ്രഹ്മം കാര്യം ബ്രഹ്മം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ് നാരായണനെന്ന് പറഞ്ഞിരിക്കുന്നത് ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്ന ആര് നാരായണനെ തന്നെയാണ് അതാണ് ഉപാസന സർവാധീന ബ്രഹ്മം പ്രവർത്തിച്ച കാര്യക്രമം ആദ്യ സാധനങ്ങൾ ഉപാസന എന്ന് പറയുന്നത് ഇതാണ് ഭാഷ കഴിഞ്ഞ ദിവസം ഇതാണ് ചർച്ച ചെയ്തത് ഉപാസന ഉപാസനയാണ് മുഖ്യം എന്നാണ് കാരണം ആത്മാവരെ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്തവ്യോ രാമാനുജാചാര്യർ പറയുന്ന ഇവിടെ ശ്രോതവ്യ മന്ദവ്യ എന്ന് പറയുന്നതൊക്കെ അനുവാദമാണ് വിധിയല്ല അനുവാദം എന്ന് പറഞ്ഞാൽ ഏതാധ്യയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അയാള് ശ്രമിക്കുകയാണ് ഇത് വിധിക്കേണ്ട കാര്യമില്ല വേദാധ്യയനത്തിലൂടെ തന്നെ അയാൾക്ക് വേദാർത്ഥ ജ്ഞാനം ഉണ്ടാകും മന്ദവ്യ എന്ന് പറഞ്ഞാലോ അത് വിരിക്കേണ്ട കാര്യമില്ല കാരണം അതിനെന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിചാരിക്കുകയില്ല ഈ രണ്ട് കാര്യങ്ങളും അനുവാദമാണ് വിധിയല്ല പിന്നെ ദ്രഷ്ടവ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉപാസിക്കാമെന്നാണ് അതാണ് വിധി ഞാൻ വേദാധ്യയനം ചെയ്യുന്നവൻ വേദത്തിൽ നിന്ന് ഇതിന്റെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ശ്രവണ മനനം അവന്റെ കർത്തവ്യമാണെന്ന് ഉപാസിക്കുക ഭക്തി ധ്യാനിക്കുക ഉപാസന ധ്യാനമാണ് ഇതാണ് രാമാനുജാചാര്യ ദ്രഷ്ടവ്യ എന്ന് പറയുന്നതാണ് ധ്യാനിക്കുക ഭാഷകാരം പറയുന്നത് എന്താണ് അങ്ങനെ ഒരു വിധിയേ ഇല്ല നിങ്ങൾക്ക് ശ്രവണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും ഉണ്ടായില്ലെങ്കിൽ മനനമാകാം എന്തുകൊണ്ട് പറഞ്ഞു പദാർത്ഥ ജ്ഞാനപൂർവകത്വ ബാക്കിയാർത്ഥം ഞാൻ നിങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ തകരാറ് നിങ്ങൾക്ക് ശരിയായ പദാർത്ഥ ജ്ഞാനമില്ല നിങ്ങൾക്ക് തത്ത് എന്താണ് തൊമ്മെന്താണെന്ന് അറിയത്തില്ല അവിടെ നിങ്ങൾക്ക് മലനം ആവശ്യമായി മലനം കൊണ്ടെന്ന് വരുന്നു നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും മനനെ സഹായിക്കും ജ്ഞാനം ഉണ്ടാകുന്ന വിശ്വാസം ശ്രവണം കൊണ്ട് തന്നെ ഭാഷ പറഞ്ഞാൽ എന്താണ് ജ്ഞാനം ഉണ്ടായതിന് ശേഷം വിപരീത പ്രത്യയങ്ങളെല്ലാം ഒഴിവാക്കുക അതിനു വേണ്ടിയിട്ടാണ് അല്ല ജ്ഞാനത്തെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയല്ല ദ്രഷ്ടവ്യാന്ന് അത് കേവലം ധ്യാനിക്കുന്ന കാര്യമാണ് ധ്യാനം കൊണ്ട് ജ്ഞാനം സാധ്യമാണ് ശ്രവണം കൊണ്ട് അസാധ്യം മറ്റ് തത്വജ്ഞാനം ഉണ്ടായ ശേഷം ഈ സാംസാരികമായ എന്താണ് ഈ വിപരീത ബുദ്ധി ദേഹാത്മബുദ്ധി മറ്റും വരും അങ്ങനെയുള്ള ദേഹാത്മബുദ്ധിയെ മാറ്റി നിർത്തി ആത്മാനുസ്മൃതി തുടരണമെങ്കിൽ അവിടെ സമതമാദികളെല്ലാം തുടർന്നുകൊണ്ടിരിക്കണം മുമ്പ് ശീലിച്ച എല്ലാം വേണം അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നു രാമാനുജാചാര്യർക്ക് ഒരേ ഒരു വിധിയോ ഉള്ളൂ ഭക്തി എന്നുള്ള വിധിയാണ് ദ്രഷ്ടവ്യ നമ്മൾ ഉപാസിക്കുക വേദ ഉപാസിക്കുക എല്ലാത്തിന്റെയും താല്പര്യമാണ് ധ്യാനിക്കുക പരമാത്മ അത് തന്നെ കാര്യബ്രഹ്മ ഉപാസ്യമാണ് പരബ്രഹ്മജ്ഞേയമാണെന്ന് പറയുന്നത് ഇതാണ് വാക്യാർത്ഥജ്ഞാനം മാത്രസ്യ മോക്ഷ സാധനം വാക്യാർത്ഥജ്ഞാനം മാത്രമാണ് മോക്ഷ സാധനം പക്ഷെ വതന്തഹ പ്രത്യുക്ത അതെല്ലാം നിഷേധിക്കപ്പെട്ടത് കഴിഞ്ഞു ആരാണെന്നും പറയുന്നില്ല പേരൊന്നും പറയാൻ പോലും കൂടത്തില്ല അതുകൊണ്ടാണ് ഇവിടെ പേര് പറയാറ് ജ്ഞാനധ്യാനാദി സാമാന്യ വചസം ഭക്തി രൂപ വിശേഷ പറയുന്നു ശ്രുതിയിലെ മറ്റും പൊതുവായിട്ട് ജ്ഞാനം ധ്യാനം ഉപാസനം തുടങ്ങിയ ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അത് സാമാന്യമായി പറയണമെങ്കിൽ അതെല്ലാം ഭക്തി എന്ന് മനസ്സിലാവും അല്ല വിശേഷമായി പറയണമെങ്കിൽ അതിന് വിശേഷാർത്ഥത്തെ എടുക്കാം കാരണം ജീവാത്മധ്യാനം പ്രത്യേകാത്മധ്യാനം അത് ഭക്തിയല്ല വിശേഷമായി അങ്ങനെ പറയുന്നിടത്ത് അങ്ങനെ എടുക്കുന്നു പൊതുവായി പറഞ്ഞതെല്ലാം ഭക്തി ഏതച്ച അഖിലം ഉത്തരത്ര ഭക്തം ഭവിഷ്യം പറയും സംശയം ഉണ്ടെങ്കിൽ ഇനി വരുന്ന ഭാഗങ്ങൾ അത് വ്യക്തമാകും ജ്ഞാനകർമാനുഗ്രഹീതം ഭക്തിയോഗം അവതാരയാമാസ തുടക്കത്തിലേക്ക് എന്താണ് ശ്രീകൽപ്പതി അവതാരയാമാസ ഇത്രയും പറഞ്ഞു അനുഭാവാന്തം പറയുന്നത് എല്ലാ സിദ്ധാന്തങ്ങളും പറഞ്ഞു വയ്ക്കുക എല്ലാ കാര്യങ്ങളും അടുത്ത വന്ന് ഗീതയുടെ ബോധം ആമുഖമായി പറയുന്ന കാര്യങ്ങളാണ് ബോധം മുഖഗുര എന്നെല്ലാം പറയും അതാണ് ഇനി പറയുന്നത് അത്ര പാണ്ഡവാനോ ഗുരുണാമിച്ച അയോധ്യയെ പ്രാരത്തെ സഭഗവാനോ പുരുഷോത്തമ സർവേശ്വരോ ജഗത് ഉപകൃതിമർത്യ ആശ്രിത വാത്സല്യ വിവശ പാർത്ഥം രഥിനം ആത്മാനം ച പാർത്ഥം രഥിനം ആത്മാനം ച സാരഥി രഥിനം ആത്മാനം ച സാരഥി സർവലോക സാക്ഷി ചകാര എവം ശാസ്ത്രം സംഗമയ്യ ശാസ്ത്രഭാഗം സംഗമയിലും പണ്ഡിതനെ യാജ്ഞാസ്മിതം പൂർവ വൃത്താന്തം പ്രകടയൻ സരത്തേന അവസ്ഥായ ആചാര്യ കൃത്യകരണയും വാരേതി ഇവിടെ രാമാനുജാചാര്യൻ ചർച്ച ചെയ്ത് വളരെ ഗുരുതരമായൊരു വിഷയം നമുക്ക് ഗുരുതരമല്ല വെറും നിസ്സാരമായ ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം ശാസ്ത്രത്തെ യോജിപ്പിച്ച് ഇവിടെ നിജാദ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി ശാസ്ത്രബോദ്ഘാതം ഗീതയുടെ ഉപോദ്ഘാതത്തെ യോജിപ്പിക്കുന്നു അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്തു പറഞ്ഞു പറഞ്ഞ പാണ്ഡിതനെ അതൊന്നും വലിയ കാര്യമില്ല പൂർവവൃത്താന്തം പ്രകടനം പ്രകടനം ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഭീഷ്മയോഗത്തിന് തുടക്കം മുതൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കും സാരഥത്വേന അവസ്ഥായ തന്നെ സ്വയം സാരഥിയായി അതാണ് തന്നെ സാരഥിയായി പ്രതിഷ്ഠിച്ചിട്ട് ആചാര്യകൃത്യകരണേ ആചാര്യകൃത്യകരണേ ആചാര്യകൃത്യത്തെ ചെയ്യുന്നതിൽ പ്രതാരകത്വം കാണിക്കുന്നു ഇതിനകത്തൊരു വഞ്ചന ഉണ്ടാകുമോ എന്നുള്ള ഒരു ശങ്ക എന്താണ് ഇതിനകത്തൊരു ഈ ഒരു പ്രതാരകത്വം ആൾക്കാരെ പറ്റിക്കുക അതെങ്ങനെ വരും അതിന്റെ വിശദം ഭഗവാൻ സാരഥിയായി എന്താ ദോഷം അതാണ് അർത്ഥം തത്ര പ്രഥമം ഭക്തിയോഗം ഉദാരയും ഇതും ഏവം അപ്പോൾ അതാണ് ഭക്തിയോഗത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് നേരത്തെയും പറഞ്ഞു യുദ്ധ പ്രോത്സാഹനം വ്യാജം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇതെല്ലാം ഭക്തിയോഗത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി യുദ്ധത്വം യുദ്ധേ പ്രാരബ്ധേ അപ്പൊ തത്ര ഒരു വ്യാഖ്യാനമാണ് ഒന്ന് പറഞ്ഞത് തത്ര ഭക്തിയോഗം അവതാരയിലും ദേവൻ ചകാര ഇതെല്ലാം ചെയ്ത് ഭക്തിയോഗത്തെ അവതരിപ്പിക്കുന്നത് തത്ര തസ്മിൻ യുദ്ധം ആരംഭിച്ചപ്പോൾ അങ്ങനെയൊക്കെ അർത്ഥം പറയാം അങ്ങനെ വലിയ കാര്യമില്ല ഭക്തിയോഗ വ്യാജ ഭൂത പ്രോത്സാഹന വിഷയ അപ്പം ഭക്തിയോഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു നാട്യമാണ് മുഖ്യമായി ഭക്തിയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭഗവതോ അവതാര ദശയാമപി പൂർണ്ണത്വ സ്വാച്ഛന്ദ്യാര്യം വാത്സല്യാ മൂല സാരഥ്യാ അപകൃഷ്ടകർമാനുഷ്ഠാനസ്യ ഗുണനുപത്തിത്വാദികഞ്ച ഇതാണ് ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് ഭഗവതം അവതാര ദിശായ അവതാര ദിശായം അപ്പി എന്ന് പറഞ്ഞാൽ അവതരിക്കാതിരിക്കുമ്പോൾ സ്വധാമത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ അവതാരിക്കുന്നു പൂർണ്ണത്വം പൂർണ്ണത്വം പൂർണ്ണത്തിൽ നിന്ന് ഒരു കുറവും വന്നിട്ടില്ല സ്വച്ഛന്ത്യം സർവതന്ത്ര സ്വതന്ത്രത സ്വച്ഛന്തനാണ് ഭഗവാൻ അതിൽ എന്താണ് ഭഗവാന്റെ ചിന്തയ്ക്കോ പ്രവർത്തിക്കോ ഒന്നും ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കാൻ കഴിയത്തില്ല വാത്സല്യം ഭക്തന്മാരോട് വാത്സല്യമുണ്ട് അതിനൊരു കുറവുമില്ല ഇതെല്ലാം കൊണ്ടാണ് എന്തെങ്കിലും സാരത്യ അപകർഷിത കർമ്മം സാരഥി എന്ന് പറയുന്ന വളരെ മോശമായൊരു പ്രവൃത്തി ചെയ്തു ഇവിടെയാണ് പ്രശ്നം അപ്പൊ ഭഗവാൻ എന്തിന് ഇത്രയും മോശമായുള്ള പ്രവൃത്തി ചെയ്തു എന്നത് എന്താ മോശം പ്രവൃത്തി ഡ്രൈവർ ഡ്രൈവർ എങ്ങനെ മോശം പ്രവൃത്തിയാകുന്നത് ഇന്നും പല സാധനമായ വണ്ടി ഓടിക്കത്തില്ല കാരണം അത് മോശം പ്രവർത്തിക്കുന്നു ഒരു ഡ്രൈവർ ചോദിക്കുന്ന എന്ത് തന്റെ ആഭിജാത്യത്തിനും അന്തസ് ശ്രേഷ്ഠതയ്ക്ക് പറ്റും സ്വയം വണ്ടി ഓടിക്കില്ല എന്ന് കരുതുന്ന അതൊരു മോശം പ്രവർത്തി ഇന്നും മനുഷ്യന്റെ മനസ്സിലുള്ള അപ്പം പിന്നെ പണ്ട് ആ കാലം പത്തെണ്ണൂറ് വർഷം മുമ്പ് ഈ ആചാര്യന്റെ മനസ്സിൽ ഡ്രൈവിംഗ് മോശമാണ് എന്നൊരു തോന്നൽ വന്നതിൽ എന്തെങ്കിലും അതിജീവിക്കാനുണ്ടോ ഇത് ഒരു വലിയ പഴയകാലത്തെ ഒരു വലിയ ഗുരുതരമായൊരു പ്രശ്നമാണ് ഈ പറയുന്ന ആർഷ സംസ്കാരവാദികൾ ഇന്നും കൊണ്ടു ഒരു വിവരക്കേടാണ് എന്താണത് ഈ പ്രവൃത്തി പ്രവൃത്തിയിൽ ഉയർന്ന പ്രവൃത്തി മോശം പ്രവൃത്തി ഉണ്ടെന്നുള്ളൊരു ധാരണ അങ്ങനെ ഒന്നില്ല എങ്ങനെയാണെങ്കിൽ ഒരു പ്രവൃത്തി നിയമവിധേയമാണെങ്കിൽ അതിന് മോശം നല്ലത് അങ്ങനെ ഒന്നുമില്ല നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് മോശം ജയിലിൽ പോകുന്ന പ്രവൃത്തികൾ കാരണം നമുക്ക് ഒരു ഏത് കാലത്തും ഒരു രാജ്യത്ത് ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കും അവരുടെ നിയമവ്യവസ്ഥ എന്ന് ആ നിയമവ്യവസ്ഥയ്ക്ക് അനുവദനീയമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇതിന്റെ സ്റ്റാറ്റസ് തുല്യമാണ് പ്രവൃത്തിയിൽ എന്താണ് നിങ്ങൾക്ക് നിയമാനുസൃതമായാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് സ്റ്റാറ്റസിന് വ്യത്യാസം ഇതാണ് ആധുനിക മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യം ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഈ പറയുന്നതും ഇതേ സമയം അടുക്കളയിരുന്ന് ഇരുന്ന് പാകം ചെയ്യുന്നവനും ഇവിടെ രണ്ട് പ്രവൃത്തിയിലും എന്റെ പ്രവൃത്തിക്ക് സ്റ്റാറ്റസ് കൂടുതലൊന്നുമില്ല അതെങ്ങനെ സ്റ്റാറ്റസ് കൂടി ഇത് കഴിഞ്ഞ് എനിക്ക് വർഷം കഴിക്കണമെങ്കിൽ അവനവിടെ പ്രവർത്തിച്ചാലേ പറ്റും അപ്പൊ എന്റെ പ്രവൃത്തിക്ക് തുല്യമായ സ്റ്റാറ്റസാണ് ആ പ്രവർത്തിക്കുള്ളത് അതാണ് അപ്പോ അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മോശം പ്രവൃത്തികളാണ് അത് ചെയ്തു കഴിഞ്ഞാൽ തന്റെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നത് ആ പഴയ ചിന്താഗതി വച്ച് പുലർത്തുന്നവരാണ് ഇന്നത്തെ നല്ലൊരു വിഭാഗം ആത്മീയക്കാർ അതൊന്നും ചെയ്യാൻ പാടില്ല അപ്പോഴേക്കും ഇത് ഇത് വളരെ നമ്മുടെ ഒരുപാട് ദോഷം ചെയ്ത ഒരു സംഭവം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ ആചാര്യം പറയുന്നത് സാരഥിയാതി അപകൃഷ്ടത സാരഥി എന്ന് പറയുന്നത് വളരെ മോശം കർമ്മമാണ് അത് ഭഗവാൻ ചെയ്യുന്നു ഇതാണ് ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നതാണ് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നത് ഇത് ചാതുർവർണ്ണയത്തിന്റെ നിയമമാണ് വീണ്ടും അവിടെ ഇങ്ങനെ പോകേണ്ടി വരും കുറച്ച് പറയാതിരിക്കണ്ടേ നിങ്ങൾ സഹിക്കണം അതായത് ചാതുവർണ്ണയം എന്ന് പറയുന്ന നമ്മൾ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ എന്താണ് പ്രഭാഷണം നടത്തുന്നതും നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രഭാഷിക്കുന്നതാണ് അതുകൊണ്ടാണ് അത് കേടുപാടുകളൊന്നും കൂടാതെ നടന്നു പോകും തീർന്നാണ് അതായത് ഇപ്പോഴും ഉണ്ടോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച എല്ലാ പ്രശ്നവും തീരുമെന്നാണ് ചാതവർണ്ണയത്തിൽ പരമാബദ്ധമാണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചാതുർണ്യത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും അത് അപകടം പിടിച്ച വ്യവസ്ഥയാണ് എന്തുകൊണ്ട് കാരണം കർമ്മത്തിന് ഉച്ചനീചത്വമുണ്ട് ശ്രേഷ്ഠ കർമ്മമൊന്നും മോശം കർമ്മമൊന്നും ആ കർമ്മം ചെയ്യുന്നുണ്ട് ആ കർമ്മം ചെയ്യുന്നവൻ വീണ്ടും മോശക്കാരനാവും എന്ന് വെച്ചാൽ ആ വ്യവസ്ഥിതി അനുസരിച്ച് സമൂഹത്തിൽ വീണ്ടും ഹൈറാർക്കി ഉണ്ടാവും കൂടിയാണെന്നും കുറഞ്ഞ അതാണ് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ പ്രവൃത്തി എന്താണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് രഥം ഓടിക്കുക എന്ന് പറയുന്നത് മോശം പ്രവൃത്തി എന്നാണ് അത് സമൂഹത്തിൽ ഉന്നതനായ ഒരാൾ ചെയ്യാൻ പാടില്ല പിന്നെ അയാൾ എന്ത് ചെയ്യണം അയാൾ പിൻസീറ്റ് ചെയ്യും ഇരുന്നു പോകാനേ പാടും ഇവിടെയാണ് പലർക്കും ഇങ്ങനെ എടുത്തിരിക്കാറുണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ എല്ലാവരും എല്ലാ പ്രവർത്തിയും ചെയ്യാം എനിക്കറിയാം അത് ഉദ്ദേശിച്ചല്ല ഇതൊക്കെ ഞങ്ങളെ കുറിച്ചാണോ പറയുന്നത് അങ്ങനെ ഒരു സൂക്കേടുണ്ട് ഞാൻ ഉത്തരവാദി എന്തു പറഞ്ഞാലും ഇതൊക്കെ ഞങ്ങളെ കുറിച്ചാണോ പറയുന്നത് എന്തെങ്കിലും മോശം കാര്യം പറഞ്ഞു എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളെ കുറിച്ചല്ല വേറെ ആരെയും കുറിച്ചാണ് പൊതുവെയുള്ള ഒരു ധാരണയെക്കുറിച്ച് പറയും അപ്പൊ ഈ ചാതുർമണ്ഡലിലുള്ള ഗുണകർമ്മം അനുസരിച്ചാണ് ചാതുർമണ്ഡലം എന്ന് പറഞ്ഞാൽ അവിടെ ഈ അപകടമുണ്ട് കാരണം അവിടെ കർമ്മങ്ങളിൽ ശ്രേഷ്ഠകർമ്മവും മോശം കർമ്മവും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അങ്ങനെയാണ് ആ കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതി വ്യക്തിയിലല്ല ഉച്ചനീചത്വം കൊണ്ടുവരുന്നത് പ്രവൃത്തിയിലാണ് പ്രവൃത്തിയിൽ ഉച്ചനീചത്വം വരുന്നുണ്ട് അത് വ്യക്തിയിലുണ്ട് അപ്പൊ സ്ത്രീകൾ ശുദ്ധന്മാരൊക്കെ എന്തുകൊണ്ട് പഴയകാലത്ത് കുറഞ്ഞ ആൾക്കാരായി കാരണം അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് കുറഞ്ഞ പ്രവൃത്തി കർമ്മത്തിലുള്ള ദോഷം കൊണ്ടാണ് ഈക്വൽ സ്റ്റാറ്റസ് സ്ത്രീ പാകം ചെയ്യുന്നു അടുക്കളയിൽ അപ്പൊ സ്ത്രീക്ക് എന്താ സ്റ്റാറ്റസ് പാകം നമുക്ക് പാചക രോഗിയാണ് ശൂദ്രനെന്ന് പറയുന്നത് ചെയ്യുന്ന സേവാ പ്രവൃത്തികളാണ് അപ്പൊ അവനും ചെയ്യുന്നത് മോശം പ്രവൃത്തിയാണ് നല്ല പ്രവൃത്തി എന്ന് പറയുന്നില്ല അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് ഈ ആചാര്യൻ പറയുന്നത് എന്താണ് മനുസ്മൃതി പോലെയുള്ള നമ്മുടെ പഴയ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചാണ് അപ്പം നിയമവിധേയമായ പ്രവൃത്തികളിൽ തന്നെ നിങ്ങൾ ഉച്ചനീചത്വം കൽപ്പിക്കുകയാണെങ്കിൽ അത്ര ഒരു വ്യവസ്ഥിതിയുണ്ട് സമൂഹത്തിൽ എങ്ങനെയാണ് പുരോഗതി ഉണ്ടാവും ആ പ്രവൃത്തിയെ മോശമായി കണ്ടു കഴിഞ്ഞാൽ ഉത്കൃഷ്ടനെന്ന് വിചാരിക്കുന്നവൻ അത് ചെയ്യാൻ പാടില്ല അപ്പൊ അവനും ചെയ്യത്തില്ല ചെയ്യുന്നവൻ നികൃഷ്ടനുമാണ് ഇതാണ് പ്രശ്നം അതുകൊണ്ട് സ്മൃതികളിലെല്ലാം പറയുന്നതാണ് ബ്രാഹ്മണൻ കൃഷി ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് അത് നികൃഷ്ടമായ പ്രവൃത്തിയാണ് മോശം പ്രവൃത്തിയാണ് മഹാഭാരതത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് കർണനെ എന്തുകൊണ്ട് ഇത്രയും അധിക്ഷേപിച്ചു സൂതപുത്രനാണ് അയാളുടെ അച്ഛൻ ഡ്രൈവറാണ് ഇതിനെയാണ് നിങ്ങൾ സംസ്കാരം എന്ന് പറഞ്ഞ് പൊന്നുകൊണ്ട് കിടന്നു പ്രത്യേകിച്ച് സ്ത്രീകളെ ശൂദ്രന്മാർ വിവരദോഷം കുറ്റക്കാരനെ കൊണ്ടുപോകും അയാളുടെ അച്ഛൻ അച്ഛൻ അതല്ല അത് വേറെ പക്ഷെ അങ്ങനെയാണ് സമൂഹം ധരിച്ചത് നിരന്തരം ഭീഷ്മര ആക്ഷേപിച്ചുകൊണ്ടേ അതുകൊണ്ട് ഭീഷ്മർ യുദ്ധത്തിനിറങ്ങുമ്പോ കർണൻ ഇറങ്ങിയില്ല കർണൻ കൂടി ഇറങ്ങിയിരുന്നെങ്കിൽ പാണ്ഡവന്മാർ പരാജയപ്പെട്ടില്ല വെറുതെ ഒരു രൂപമാണ് കഥയിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അത് വേറെയാണ് ഒരു ഊഹം പറയുന്നത് എന്തുകൊണ്ട് ഒരിക്കലും സൂതപുത്രൻ ഡ്രൈവറുടെ മകനാണ് ഇന്ന് ഡ്രൈവറുടെ മക്കളൊക്കെ ഐ എസ് ആണ് എത്ര പേരായിട്ട് അപ്പൊ വ്യവസ്ഥിതികൾ എന്ന് പറയുന്നത് കാലം മാറുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്താണ് ഒരു വ്യവസ്ഥിതിയും സനാതനമല്ല സനാതനത്തിൽ വാശി പിടിക്കുന്നവർ മനസ്സിലാക്കും നമ്മൾ ഒരിക്കലും പുരാതനങ്ങളെ സനാതനമായി തെറ്റിദ്ധരിക്കരുത് പുരാതനം പുരാതനം തന്നെയാണ് അതൊക്കെ കാലഹരണപ്പെട്ടത് ഉപേക്ഷിക്കേണ്ടതാണ് അതാണ് ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് മോശം പ്രവൃത്തിയല്ല എങ്ങനെയാണ് മോശം പ്രവൃത്തി നമ്മുടെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന പ്രവൃത്തി അത് ഏതായാലും മോശമാവും സ്റ്റാറ്റസിന് എന്താ പ്രധാനമന്ത്രിയുടെ എന്താണ് പ്രവൃത്തിയായാലും ശരി റോഡ് വൃത്തിയാക്കുന്നയാളുടെ പ്രവൃത്തിയായാലും ശരി സ്റ്റാറ്റസിലൊരു വ്യത്യാസമില്ല ഇതാണ് ചാതുർവർണ്ണയം ഇത്ര നിങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പോയാലും ശരി ഇത്തരം ചില കുരുക്കുകളിൽ ചെന്നിട്ടാണ് അഗുണകർമ്മം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ശരി പ്രശ്നങ്ങൾ അത് ഉപേക്ഷിച്ച് അല്ലാതെ യാതൊരു നിവൃത്തിയും അതിനാരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ വളരെ അപകടകാരിയാണെന്ന് മനസ്സിലാക്കും ഇതിനകത്ത് ഉള്ളിൽ വേറെന്തോ അജണ്ടയുണ്ട് അതുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മേന്മയുണ്ടെന്ന് പറഞ്ഞു വരത്തുള്ളൂ അതിനകത്ത് ഒരു മേന്മയില്ല മനുഷ്യന് തട്ടുകളായി ധരിക്കാൻ മാത്രമേ അതുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യനിവിടെ ഒരുപാട് കാലം അടിച്ചമർത്തിയത് ഗുണകർമ്മം എന്നും പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ പറ്റും നിരവധി ഉദാഹരണങ്ങളുണ്ട് അപ്പോ ബ്രാഹ്മണൻ ഒരിക്കലും ശൂദ്രൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാനേ പാടില്ലെന്നാണ് വിധി സ്മൃതികളെല്ലാം പറയുന്നത് എന്തല്ല ഇനി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ എന്തെങ്കിലും ആപദ്ധർമ്മമായിട്ട് എന്നുവെച്ചാൽ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വേണ്ടി വന്നാൽ എന്തെങ്കിലും ചെയ്യാം കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രായച്ചത്തിൽ എന്തുകൊണ്ടാണ് കൃഷ്ണകർമ്മമുണ്ട് എന്തെങ്കിലും സ്മൃതികളിൽ പറയും ഇത് ഭൂരിപക്ഷ സ്മൃതികളിലും അതാ പറയും ഇതിന്റെ അപവാദമായിട്ട് അപൂർവം ജലസ്ഥലങ്ങളിൽ കാണാം അത് അപവാദമാണ് അപൂർവം ജലസ്ഥലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അല്ല അപൂർവമേ പക്ഷെ ഭൂരിപക്ഷം എങ്ങനെയാണ് അത് വെച്ചുകൊണ്ട് മാറ്റാൻ പറ്റില്ല അവനിവിടെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത് അതുപോലെ ഇവിടെ ജ്ഞാനകർമ്മം കർമ്മം നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞു നിഷ്കാമ ഏത് കർമ്മം ചെയ്യണം ഇവിടെ ഭാഷകാരൻ ധർമാചാര്യർ കൃത്യമായും പറയുന്നത് വർണ്ണ ആശ്രമധർമ്മമാണ് വെച്ചാൽ ജാതിധർമ്മമാണ് ചെയ്യേണ്ടത് ഒരു ജാതിയുടെ കർമ്മം നേട്ടത്തിൽ ചെയ്യാൻ അവകാശമില്ല പിന്നെ ഇതിന്റെ ദോഷങ്ങളൊക്കെ സൗകര്യം പോലെ വ്യാഖ്യാനിക്കും നമ്മുടെ പുരാണങ്ങളിലും സ്മൃതികളിലും ഇപ്പം നിരന്തരം പറയുന്ന പലതരത്തിലും ഉദാഹരണമായി പറയുന്ന ഒരു കാര്യമാണ് ഈ മീൻ പിടിക്കുക എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുന്നത് അത് മഹാപാപമാണ് അത് ചെയ്യുന്നവൻ പാപിയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറയും ഏ ബോധമില്ല കാരണം ഹിംസയാണ് മത്സ്യങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ഹിംസയാണ് അതുകൊണ്ട് അത് ചെയ്യുന്നവൻ പാപിയാണ് അവൻ വധ്യനാണെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് എന്നുവെച്ചാൽ അവൻ കൊല്ലയാണ് അവന് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് രമ്യം പിടിക്കുന്നത് ആർഷ സംസ്കാരങ്ങളാണ് ഇതാണ് എന്നാൽ ഒരു യാഗത്തിൽ മുന്നൂറോളം ജീവികളെ കൊല്ലും അത് ഹിംസയാണ് മുന്നൂറ് വെറൈറ്റി പ്രാണികളാണ് ഓന്ത് വലിയ മുതൽ ആട് എന്ന് വേണം ഇതാരാ കൊല്ലുന്നത് ഏ ഇത് കൊല്ലുന്നത് ബ്രാഹ്മണൻ അപ്പോ അവിടെ കൊല്ലുന്നിടത്ത് പാപമില്ല എന്നാ പറയും എന്തുകൊണ്ട് ദക്ഷിണയ്ക്ക് വേണ്ടി കൊല്ലുന്നു കുറെയൊക്കെ ചുട്ട് തന്നെയും ചെയ്യും അതിന് മേധത്തിൽ തന്നെ വിജയമുള്ളൂ ചുട്ട് തിന്നാണ് നല്ലതാണ് ഇത്രയും പ്രാണികളെ കൊല്ലം നടത്തുക ഹിംസയില്ല മീൻ പിടിക്കുന്നിടത്ത് ഹിംസയാണ് അവൻ വദ്യനാണ് മറ്റവൻ കുഞ്ചനാണ് ഇതാണ് ആത്മസംസ്കാരം എഴുതി വെച്ചോ മനസ്സിലായി മഹാഭാരതത്തിലും അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയട്ടെ അല്ല ഇത് വെറും ചെറിയ പിക്കിംഗ് ആണ് നിങ്ങൾ കരുതരുത് സർവത്ര ഇത് തന്നെ പറഞ്ഞു മൊത്ത സ്മൃതികളിൽ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ എവിടെ എടുത്താലും കാണാൻ ഈ ഉദാഹരണം ഞാൻ എന്താണ് ചെറിയ കാര്യങ്ങളെ പ്രവചീകരിച്ച് പറയുന്നതിനൊക്കെ പറയാം അങ്ങനെയല്ല തിരിച്ചാണ് അപ്പൊ ഹിംസയെ കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകൾക്ക് എന്താണ് പൗരോഹിത്യത്തിന്റെ ഇത് പറയുമ്പോൾ എന്നോട് ചിലർക്ക് വിരോധം ഉണ്ടാവും എനിക്കൊരു ചുപ്പ് സംഭവിക്കാൻ പോകും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ പറയുന്നത് സത്യമാണ് സത്യത്തിൽ നിങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല വളച്ചും തിരിച്ചൊക്കെ പറയുകയാണ് പ്രശ്നം വരുന്നത് കാരണം എന്തുകൊണ്ട് ഇതിനൊക്കെ പ്രമാണമാണ് ഞാൻ പറയുന്നത് അപ്പോ ഹിംസ ബ്രാഹ്മണൻ കൃഷി ചെയ്യാൻ പാടില്ല എന്നെന്ന് പറഞ്ഞു കൃഷിയിൽ ഹിംസ ഉണ്ടെന്ന് വരാൻ പാടില്ല എന്നാ പിന്നെ യാഗത്തിൽ നിങ്ങൾ ഇത്രയും പ്രാണികളെ കൊല്ലുന്നിടത്ത് എന്താ ഹിംസ അത് പറയാം അന്യത്ര തീർത്തേപ്പില്ല അവിടെ യാഗത്തിലിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അതിന് ദോഷവും എത്ര എടുത്ത് ലോകത്തി ഈ പരിണാമശാസ്ത്രം എവല്യൂഷൻ തിയറി അനുസരിച്ച് ഇതുവരെ ഉണ്ടായ ജീവജാലങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തോളം ഇന്ന് ഭൂമിയിലില്ല നശിച്ചു ബാക്കിയുണ്ട് എന്നാ പറയുന്നത് എല്ലാം നശിച്ചു പോയി ശേഷിക്കുന്നതാണെന്ന് ഇപ്പൊ ഭൂമുഖത്തുള്ളത് ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല ഇന്ത്യയിൽ എന്റെ ഒരു എന്റെ പരിണാമ എന്താന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ കാരണം ഇവരുടെ ഈ യാഗമാണ് എല്ലാം പിടിച്ച് ഒരു തീരിട്ട് തമാശയാണെങ്കിൽ അപ്പോ ഇതാണ് ഹിംസ അപ്പൊ അത് മോശം പ്രവർത്തിക്കുന്നവർ അതിനെക്കുറിച്ചാണ് വളരെ ഗൗരവമായിട്ടിവിടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് അന്നത്തെ കാഴ്ചപ്പാട് ഞാൻ ഈ ഭാഷ വഴിയാണ് എന്താണ് വ്യക്തിപരമായി വിമർശിക്കുകയല്ല അന്നത്തെ കാഴ്ചപ്പാടും വിശദീകരിക്കുകയാണ് അതായിരുന്നു മനുഷ്യന്റെ അറിവ് ഇവർക്കൊക്കെ അത്ര ബോധമേ ഉണ്ടായിരുന്നു സാമൂഹികമായ വിഷയങ്ങൾ വരുമ്പം ഇവരുടെ അറിവൊക്കെ വളരെ പ്രാകൃതമാണ് അത് ആ കാലത്തിന്റെ പ്രത്യേകതയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ആ കാലത്തിലുള്ള എല്ലാം തിരിച്ചു കൊണ്ടുവരണം എല്ലാം അതുപോലെ ആവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത അക്കാര്യമാണ് ഞാൻ പറയും ആ കർമ്മം ശ്രേഷ്ഠമെന്നുള്ള വരുന്നില്ല അവിടെയാണ് ഭഗവാൻ ഒരു കർമ്മം ചെയ്തു അതിനെ ന്യായീകരിക്കാനാണ് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നത് എന്താണ് ഏത് കർമ്മം ചെയ്താലും ഈശ്വരാർപ്പണമായി ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന അവകാശത്തിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് രാഷ്ട്ര സംസ്കാരമല്ല തിരിച്ചറിയുക എന്ത് പറയും എന്ത് ചെയ്താലും കുഴപ്പമില്ല ഈശ്വരാർപ്പണമായി ചെയ്താൽ മതി എന്നൊക്കെ പറയും അത് മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ട് പറയുകയാണ് അല്ല ഈ കർമ്മം ശ്രേഷ്ഠമാണ് ഈശ്വരാർപ്പണമായി ചെയ്താൽ നല്ല പറയുന്നത് നികഷ്ടം തന്നെയാണ് അപ്പൊ അത് ചെയ്യുന്നവരും നികഷ്ടനാണ് അപ്പൊ ശ്രേഷ്ഠമായ ഒരു കർമ്മമേ ഉള്ളൂ ഏത് ബ്രാഹ്മണൻ ചെയ്യുന്ന കർമ്മം യജനം യാചനം തുടങ്ങിയ കർമ്മം പിന്നെ ക്ഷത്രിയം ചെയ്യുന്നത് എന്താണ് ഹിംസയാണെങ്കിലും കുഴപ്പമില്ല ബ്രാഹ്മണന്റെ അത്ര ശ്രേഷ്ഠമല്ല കുറച്ചുകൂടി കാരണമാണെങ്കിൽ അത് ഈ ശൂദ്രൻ ചെയ്യുന്ന സേവയേക്കാൾ എത്രയോ മെച്ചമാണ് ക്ഷത്രിയം ചെയ്യുന്ന ഹിംസ മനുഷ്യരെ കൊല്ലും ഇതാണ് പഠിച്ചിരുന്നത് എത്ര കാലം കുറഞ്ഞ രണ്ടായിരം വർഷമെങ്കിലും നമ്മുടെ ഭാരതത്തെ ഇതാ പഠിപ്പിച്ചത് അതിന് പാഠകന്മാരായിട്ടാണ് ഇന്ന് കുറെ ആൾക്കാർ അങ്ങനെ കർമ്മത്തില് എന്താ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന നിയമം അത് തുല്യമാണ് ആര് ചെയ്താലും ശരി അതിന്റെ സ്റ്റാറ്റസ് തുല്യമാണ് അതിന് ദോഷമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഏത് പ്രവൃത്തിയും ചെയ്യാം ഇതെല്ലാം ഒരേ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇതിവിടെ കുറെ അങ്ങോട്ട് വ്യാഖ്യാനം പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും നികൃഷ്ടകർമ്മം നികൃഷ്ടകർമ്മം ഭഗവാൻ അതിന്റെ വേറെ വ്യാഖ്യാനം ചെയ്ത് അതിനെ ന്യായീകരിക്കുകയാണ് നികൃഷ്ടപ്രവൃത്തി ചെയ്താൽ ഈശ്വരനെ ന്യായീകരിക്കാം എന്ത് ചെയ്യുന്നു ഭക്തൻ ശ്രമിക്കുന്നു വിവേചനം ഇപ്പം ഭാഷകാരൻ ശ്രമിക്കുന്നത് ഭഗവാൻ ആരെങ്കിലും വഞ്ചിച്ചോ ഇല്ലയോ എന്നുള്ള ചിന്തയാണ് ഈ വഞ്ചിക്കുക എന്ന് പറയുന്നത് എന്താണ് ഭഗവാൻ വഞ്ചിക്കുക എന്ന് പറയുന്നത് ഭഗവാൻ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് ഇവിടെ ഭഗവാൻ എന്ത് ചെയ്യുന്നു നികൃഷ്ടമായ പ്രവൃത്തി ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യം അപ്പൊ ഇതൊരു ചതിയാണെന്നാണ് കാണുന്നത് ഇനി ഇതിനെ ശരിയാക്കാം വ്യാഖ്യാനത്തിലൂടെ ശരിയാക്കാൻ നോക്കും അപ്പൊ അതുകൊണ്ട് ഇവരാരും കണ്ണടച്ച് പിന്തുടരാൻ പറ്റില്ല അത് സാധിക്കുന്ന കാര്യം പ്രത്യേകിച്ചും സാമൂഹ്യ വിഷയത്തിൽ വരുമ്പോൾ ഇവരുടെ വളരെ പിന്തിരിപ്പൻ പഴിച്ച അശാസ്ത്രീയമായ പ്രാകൃതമായ നിലപാടുകൾ അത് പൂർണ്ണമായും തള്ളിക്കളയേണ്ടി വരും പക്ഷേ ഇത് സമ്പ്രദായം പരമ്പര എന്ന് പറഞ്ഞാൽ ഇത് അടുക്കളയത്തില്ല അതാണ് അതിന്റെ വ്യത്യാസം നിങ്ങൾ ഈ സമ്പ്രദായത്തിൽ പെട്ടോ ഏതെങ്കിലും ഈ വൈഷ്ണവ സമ്പ്രദായത്തിലാണെങ്കിൽ അവർക്ക് തള്ളാൻ പറ്റില്ല അവർക്ക് ഇതുമൊക്കെ സ്വീകരിച്ചേ പറ്റും അതാണ് സമ്പ്രദായത്തിന്റെ കുഴപ്പം സമ്പ്രദായങ്ങളിൽ വരുന്ന ദോഷമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സമ്പ്രദായങ്ങളിൽ നിന്നും മാറി എന്ന് ചിന്തിക്കണം എന്നാല് ബുദ്ധിയെ നേരെ നിർത്തി ചിന്തിക്കണം എന്നാലേ കാലത്തിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും അതുകൊണ്ട് ഇത്തരം ആർഷ സംസ്കാരം എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ താങ്ങാൻ നടക്കുന്നവര് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അതാണ് സാരഥ്യാദി അപകൃഷ്ട കർമാനുഷ്ഠ സാരഥി എന്ന് പറയുന്ന മോശം കർമ്മങ്ങൾ ചെയ്തതിന് ഗുണ രൂപത്വാധികം ച പ്രദർശിക്കും അതിന് വ്യാഖ്യാനിക്കും എന്താണ് അതിന്റെ ഗുണരൂപങ്ങളെന്ന് പറയുന്നത് എന്നുവെച്ചാൽ കർമ്മം ഒരിക്കലും ശ്രേഷ്ഠമാവില്ല അതെന്തായാലും നികൃഷ്ടം തന്നെയാണ് സ ഭഗവാൻ ഉത്തമം പറയുന്നത് അതിനെ വിശദീകരിക്കാൻ പോകുന്നു അതാ പറഞ്ഞത് പ്രദർശിതം പറയാൻ പോകുന്നു ഇനി അത് പറയും പക്ഷെ എന്ത് പറയത്തില്ല കർമ്മം ശ്രേഷ്ഠമെന്ന് പറയത്തില്ല ഭഗവാന്റെ പ്രവൃത്തി എങ്ങനെ ശ്രേഷ്ഠമാകുന്നു എന്നുള്ള ഇതില്ല കർമ്മത്തെ സ്പർശിക്കത്തില്ല കർമ്മം നീക്കം തന്നെയാണ് ഇത് ഭഗവാൻ ചെയ്തതുകൊണ്ട് ഭഗവാനിൽ ചില മഹത്വം ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനൊന്നും തന്നെ സ്പർശിക്കത്തില്ല നീചമായ കർമ്മം ചെയ്തു കഴിഞ്ഞാലും ഭഗവാനെ അതൊന്നും സ്പർശിക്കും അതാണ് ഇങ്ങനെ ഗുണരൂപത്വാദികളൊക്കെ ഇനി വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത് ആ കർമ്മത്തിന് എന്തെങ്കിലും മഹത്വം ഉണ്ടെന്നുള്ളതാണ് ഇതിനപ്പുറം ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല കാരണം സ്മൃതികളെല്ലാം അത് ഇനി മുമ്പോട്ട് വരുന്ന ഭാഗങ്ങൾ ഞാൻ കുറച്ചുകൂടി വ്യക്തമായി വിശദീകരിച്ച് പ്രമാണ സഹിതം പിന്നെ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇതിന്റെ എല്ലാ പശ്ചാത്തലം മഹാഭാരതത്തിൽ ഇതിനൊക്കെ അനുകൂലമായും പ്രതികൂലമായുമുള്ള ചിന്തകൾ മഹാഭാരതത്തിൽ എന്നാൽ അതിന്റെ അടിസ്ഥാനപരമായ ആശയമായി നിൽക്കുന്ന ഇത് തന്നെയാണ് ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളും മഹാഭാരതത്തിൽ മഹാഭാരതത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഈ കർണനെ എല്ലാവരും സൂതപുത്രനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഒരിടത്തും കർണന് ഒറ്റ കാരണമേ ഉള്ളൂ അയാളുടെ സാമർഥ്യത്തിലോ കഴിവിലോ അയാളുടെ കർമ്മയോഗത്തിന്റെ തകരാറുമാണ് നിരന്തരം സൂതപുത്ര സൂതപുത്ര എന്ന് ആക്ഷേപിക്കും കൗരവ സദസ്സിക്കും അയാളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന ആരാണ് അയാളെ ബില്ലനാണ് അവിടെ ഇതാണ് വ്യത്യാസം നായകന്മാർക്ക് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ഭീഷ്മർക്ക് ഉൾപ്പെടെയുള്ള നായകന്മാരെല്ലാം സൂതപുത്രനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു വില്ലനം ചെയ്യുന്നു ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു ആ അയാളുടെ ദോഷങ്ങളെല്ലാം മാറ്റി അയാളെ ക്ഷത്രിയനാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അങ്ങനെ മാറ്റുന്നവൻ ആരാകും അവിടെ വില്ലനാണ് ദുര്യോധനത്തിനായിട്ട് ഉപയോഗിക്കും അത് വില്ലന്റെ പ്രവൃത്തിയാണ് അന്ന് ഇന്നത്തെ യോഗ്യന്മാരുടെ മാന്യന്മാരുടെ പ്രവൃത്തി എന്താണ് സൂതപുത്രൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കലാണ് വില്ലന്മാരുടെ പ്രവൃത്തി അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നതും വില്ലനാണ് ദുര്യോധന നന്മയുണ്ടെന്നല്ല ദുര്യോധനം ചെയ്തതെല്ലാം നല്ലതെന്നല്ല പറയുന്നത് എന്തിരിക്കില്ല കാഴ്ചപ്പാട് ഞാൻ പറയുക ഇത്തരം നിരവധി സന്ദർഭങ്ങൾ മഹാഭാരതത്തിലുണ്ട് അടിസ്ഥാനപരമായിരിക്കുന്ന അതാണ് അവിടെ സാമൂഹിക വിഭജനം ഉച്ചനീചത്വം എല്ലാം തന്നെയാണ് ഇന്നത്തെ തലമുറ അതിലൂടെ ഒരു ധർമ്മവും പഠിപ്പിക്കാൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് പറയാം ഒന്നും പഠിപ്പിക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ അധികം